പദപാഠം ഇന്ദ്രസ്യേവ രാതിം ആയോഹുവാനാ സ്വസ്തയേ നാവമിവ ആ രുഹേമ ഉർവീ ന പൃഥ്വീ ബഹുലേ ഗഭീരേ മാ വാം ഏതൗ മാ പരേതൗ രിഷാമ ഇന്ദ്രസ്യേവ രാതിം ആജോഹുവാന സ്വസ്തയെ നാവമിവ ആ രുഹേമ ഉർവീ ന പൃഥ്വീ ബഹുലേ ഗഭീരേ മാ വാം ഏതൗ മാ പരേതൗ രിഷാമ ഇന്ദ്രസ്യേവ രാതിം ആജോഹുവാന സ്വസ്തയേ നാവമിവ ആ രുഹേമ ഉർവീ ന പൃഥ്വീ ബഹുലേ ഗഭീരേ മാ വാം ഏതൗ മാ പരേതൗ രിഷാമ